നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ എന്നും പറയാറുണ്ട് സമയമില്ല ഒന്നിനും പറ്റുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രധാനമന്ത്രിയായാലും പ്രസിഡൻ്റായാലും ലോകത്തിലെ ഏത് വലിയ നേതാക്കന്മാരായാലും ഒന്നും ചെയ്യാതിരിക്കുന്നവരായാലും എല്ലാവർക്കും സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിനുള്ളത് എങ്ങനെയാണ് നമുക്ക് ഈ സമയമില്ല എന്ന കംപ്ലൈൻറ്റിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കുക ഞങ്ങൾ നിരന്തരം ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കാറുള്ളത് എല്ലാ പ്രവർത്തകരും രാവിലെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് ചെയ്യാനുള്ളതെന്ന് എഴുതി വയ്ക്കും അതിൽ ചിലപ്പോൾ ഇരുപത് ഐറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നാൽപ്പത് ഉണ്ടാവും ചിലപ്പോൾ അഞ്ചെണ്ണേ ഉണ്ടാവുള്ളൂ അങ്ങനെ എഴുതി വെച്ച് ഏതെല്ലാം ചെയ്തു കഴിഞ്ഞോ അത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യും ആ മാർക്കിങ് കഴിഞ്ഞാൽ ആ ജോലി തീർന്നു ഇതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നൊരു വലിയ കർമ്മം എന്ന് പറയുന്നത് ഡസൻ കണക്കിന് കാര്യങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ തീർക്കണം എന്ന് ഉദ്ദേശിച്ച് ആരംഭിക്കുന്നത് രാവിലെ പതിനൊന്ന് പതിനൊന്നരയ്ക്കുള്ളിൽ തന്നെ അതെല്ലാം തീരുന്നു എന്താ കാരണം വ്യക്തമായ ദിശാബോധമുണ്ട് വ്യക്തമായി അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയാം ഓരോന്നും ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ അത് ടിക്ക് മാർക്ക് ചെയ്യാമെന്ന് ഈ ഒരു വ്യക്തത നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പകർത്താൻ ശ്രമിച്ചാൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്തെല്ലാമാണെങ്കിലും അതെല്ലാം ഒന്ന് രേഖപ്പെടുത്തി വെച്ച് അതിൻ്റെ ക്രമമനുസരിച്ചോ ചിലത് പകുതി പകുതിയായിട്ടോ ചിലത് നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നീട്ടേണ്ടി വരും എന്നാലും നമ്മൾ ചെയ്തു തീർക്കേണ്ട ഭാഗം എത്രയുണ്ടോ അതും അതെല്ലാം ചെയ്തു തീർക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ക്ഷീണം തോന്നില്ല കാരണം നമ്മൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് തീർക്കുന്നു ലിസ്റ്റ് കംപ്ലീറ്റ് ആകുന്നു ചെയ്തതെല്ലാം നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നു ഈ ഈ ഒരു ആത്മാർത്ഥമായ ആനന്ദം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഓരോ ദിവസവും ചെയ്തു തീർക്കാനുള്ളത് അതാത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ടിക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസത്തെ ലിസ്റ്റിൽ അത് ആദ്യം ഉൾപ്പെടുത്തിയിട്ട് അത് തീർക്കാൻ ശ്രമിക്കുക അങ്ങനെ വലിയ ഒരു ലിസ്റ്റ് തന്നെ ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ എഴുതി വെച്ചാൽ ഓരോന്നും ചെയ്ത് തീർത്തു പോവുകയും ഒന്നും മറക്കാതിരിക്കുകയും ഒരബദ്ധവും നമുക്ക് പറ്റാതിരിക്കുകയും ഒരിക്കൽ കൂടി പുനർവിചിന്തനം ചെയ്ത് ചെയ്തു തീർത്തത് ഒന്നുകൂടി ശരിയാക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുകയും എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഈ വിവരണം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയത് വളരെയധികം വിജയപ്രദമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇതിലൂടെ വിവരിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മളുടെ മക്കൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് എല്ലാം സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് വേദനാജനകമായ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നെല്ലാം ഞാൻ ശാന്തമായിട്ട് സാവധാനത്തിൽ കാര്യങ്ങൾ അറിയിക്കുന്നുവോ അത് ആണ് യഥാർത്ഥത്തിൽ വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ശ്രോതാവിൻ്റെ ചെവിയിലൂടെ മനസ്സിലേക്ക് എത്തുന്നത് ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പന്ത് നിലത്ത് ശാന്തമായിട്ട് സാവധാനത്തിൽ വെക്കുകയാണെങ്കിൽ എവിടെയാണോ നമ്മളത് വെച്ചത് അത് അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ആ പന്ത് വളരെ ശക്തിയായിട്ട് നിലത്തിട്ടെന്ന് വിചാരിക്കുക അതേ ശക്തിയോടെ അത് തിരിച്ചു വരും ഏത് കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അറിയിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നുവോ നിർദ്ദേശിക്കുന്നുവോ അറിയിക്കുന്നുവോ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവോ അത് അതർഹിക്കുന്ന ശാന്തമായ രീതിയിൽ സാവധാനത്തിൽ തറക്കേടില്ലാത്ത വിധത്തിലെങ്കിലും പ്രസന്നമായ വചനത്തിലൂടെ അതറിയിക്കാൻ നമുക്ക് സാധിച്ചാൽ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് സ്വീകരിക്കണമെന്ന തോന്നലുണ്ടാവും നമ്മളോടാണ് ആരെങ്കിലും പറയുന്നത് എന്ന് വിചാരിക്കൂ താൻ ആ കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന വികാരം താൻ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ ആ കാര്യം ഒന്ന് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കും രണ്ടും രണ്ട് രീതിയാണ് എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ഏത് കമ്മ്യൂണിക്കേഷനും ഏത് തരത്തിലുള്ള വിവരം എക്സ്ചേഞ്ച് ചെയ്യുന്നതും പരസ്പരം കൈമാറുന്നതും ശാന്തമായി അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി പരിധിക്കപ്പുറം ശബ്ദമില്ലാതെ പരിധിക്കപ്പുറമുള്ള തീവ്രതയില്ലാതെ പ്രസന്നമായ മുഖഭാവം ആവശ്യമുള്ള വാക്കുകൾ ഇവയെല്ലാം ചേർത്ത് നമുക്ക് സന്ദേശം കൊടുക്കാൻ സാധിച്ചാൽ ഒരു പന്ത് വളരെ ശാന്തമായ രീതിയിൽ നിലത്ത് വയ്ക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നു എത്ര ശക്തിയായിട്ടാണോ അത് നിലത്ത് വയ്ക്കാൻ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അത്രയും തന്നെ ശക്തമായിട്ട് അത് തിരിച്ച് മുകളിലേക്ക് വരികയും ചെയ്യും വാക്കുകളും അതേപോലെയുള്ള ഒരു അവസ്ഥയിലാണ് പ്രതികരിക്കാറുള്ളത് പ്രതിഫലിക്കാറുള്ളത് പലപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ദൂഷ്യം തെറ്റുകൾ കുറവുകൾ പരിമിതികൾ ഇതെല്ലാം അറിയാൻ നമ്മൾ വളരെയധികം ഔത്സുക്യം കാണിക്കാറുണ്ട് അത് നമ്മൾ അയാളോട് പെരുമാറുന്നതിൻ്റെ അടിസ്ഥാന കാരണവും അയാളിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് ന്യായീകരിക്കാറുണ്ട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് വിദ്യാർത്ഥികൾ അധ്യാപകരോട് അധ്യാപകർ വിദ്യാർത്ഥികളോട് ഓഫീസിലാണെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകർ പരസ്പരം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെല്ലാം നമ്മൾ ന്യായീകരണം കണ്ടെത്തുന്നത് മറ്റുള്ളവരുടെ ദൂഷ്യങ്ങളാണ് എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണുക ആരോടും പറയാൻ പോകണ്ട ഒരു വെളുത്ത പേപ്പർ എടുക്കുക എ ഫോർ സൈസിൽ നല്ലൊരു പേപ്പർ നടുക്ക് ഒരു വരയിടുക എന്നിട്ട് ഇടത് സൈഡിൽ നിങ്ങളുടെ ഗുണങ്ങൾ നിങ്ങളുടെ മഹത്വങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ എഴുതാം സമയം പാലിക്കാറുണ്ടോ ശാന്തമായി സംസാരിക്കാറുണ്ടോ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരാണോ തുടങ്ങിയ ഓരോ പോയിന്റുകളും ഇടത് സൈഡിൽ എഴുതാം ആ വരയുടെ വലത് സൈഡിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എഴുതാം നിങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ നിങ്ങൾ വാക്കം വ്യവസ്ഥയില്ലാത്തവനാണോ അച്ചടക്കം പാലിക്കാത്തവനാണോ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവനാണോ ഇങ്ങനെയുള്ള കുറേ ദൂഷ്യങ്ങൾ നിങ്ങൾ എഴുതുക കള്ളുകൂടിയനാണോ അങ്ങനെ കുറേ ഉണ്ട് ഇല്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുടുംബം തുടങ്ങിയ സർവ്വ പ്രശ്നങ്ങളും വലത് സൈഡിലും സർവ്വ നന്മകളും ഇടത് സൈഡിലും എഴുതാം എന്നിട്ട് പേജ് മറയ്ക്കുക അപ്പുറത്തും ഇതേപോലെ നടുക്കൊരു വരയിടാം വരയിട്ടതിന് ശേഷം നിങ്ങൾക്കാരോടാണോ ദേഷ്യമുള്ളത് ആരാണോ പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അയാളുടെ ഗുണങ്ങൾ ഇതേപോലെ വലയുടെ ഇടത് സൈഡിൽ എഴുതാം വരയുടെ വലത് സൈഡിൽ അയാളുടെ മഹത്വങ്ങളും നന്മകളും ഒക്കെ എഴുതാം എന്നിട്ട് നിങ്ങളുടെ തിന്മകളും അയാളുടെ തിന്മകളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം നിങ്ങളുടെ നന്മകളും അയാളുടെ നന്മകളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം എന്നിട്ട് ഓർമ്മ വരികയാണെങ്കിൽ അയാളുടെ നന്മകളും നിങ്ങളുടെ തിന്മകളും തമ്മിൽ ഒന്നുകൂടി താരതമ്യം ചെയ്യാം ഇങ്ങനെ മൂന്ന് സെറ്റ് കാര്യങ്ങൾ സാവധാനത്തിൽ ശാന്തമായി ആരെ ബോധിപ്പിക്കാനല്ലാതെ നിങ്ങളുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിക്കാനായിക്കൊണ്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എത്രത്തോളമാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ആ വ്യക്തിയെ പോലെ ഒരു പാർട്ട്ണർ അതാരായാലും വിരോധമില്ല ഒരു പങ്കാളിയെ കിട്ടിയത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് ബോധ്യമാവും നമ്മൾ കണ്ണുമടച്ച് ചുറ്റും ഇരുട്ടാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കാറുള്ളത് കണ്ണ് തുറന്നു വെച്ച് ചുറ്റും വെളിച്ചമുണ്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോഴാണ് അത് ഇരുട്ടായി തോന്നുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ആയിരം പ്രശ്നമുണ്ടെങ്കിൽ എഴുപത് പ്രശ്നമെങ്കിലും പരിഹരിക്കാൻ സാധിച്ചാൽ അതൊരു നേട്ടമാണല്ലോ എത്രത്തോളം പരിഹരിക്കാൻ സാധിക്കുമോ അത്രത്തോളം പരിഹരിച്ചുകൊണ്ട് ജഗതീശ്വരൻ നൽകിയിരിക്കുന്ന ഈ ജന്മം വളരെ സന്തോഷത്തോടുകൂടി അത് ജീവിച്ച് തന്നെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം ധർമ്മം മാർഗം ധാരാളം സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാറുണ്ട് നമ്മുടെ മൂല്യാധിഷ്ഠിത ജീവിതത്തെക്കുറിച്ച് ആ ക്ലാസിൻ്റെ ഏതാണ്ട് അവസാന ഭാഗമാവുമ്പോൾ ഞാൻ പ്രത്യേകം വിദ്യാർത്ഥികളോട് പറയാറുണ്ട് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ അച്ഛനമ്മമാരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം പറ്റുമെങ്കിൽ വൈകുന്നേരം അമ്മ വിളമ്പിത്തന്ന് അച്ഛൻ്റെ കൂട്ടത്തിൽ അമ്മയുടെയും കൂട്ടത്തിലിരുന്ന് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോറ് വിളമ്പി അച്ഛ മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കണം ഇതിന് ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുള്ള കാരണം ഇതാ എത്ര കാലം നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ എത്ര കാലം അമ്മ വിളമ്പിത്തരുന്നത് കഴിക്കാൻ യോഗം ഉണ്ടെന്നുള്ളത് പറഞ്ഞുകൂടാ എത്ര കാലം അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലിരുന്ന് കൂടി ഭക്ഷണം കഴിക്കാൻ ഉള്ള അനുവാദം ജഗദീശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവർക്ക് എത്രത്തോളം അതിനുള്ള ഭാഗ്യമുണ്ട് എത്ര കാലത്തോളം അതിനുള്ള ഭാഗ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് അപ്രകാരം ഭക്ഷണം കഴിക്കുക നാളത്തെ അവസ്ഥ അറിഞ്ഞൂടാ ഒരു പക്ഷേ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് എത്രയോ ആക്സിഡൻറ്റുകളും എന്തെല്ലാമാണ് സംഭവിക്കുന്നത് അതിൽ എന്നെങ്കിലും ഒരിക്കൽ ദൗർഭാഗ്യവശാൽ നമ്മളുടെ കുടുംബാംഗങ്ങൾ പെട്ടുകൂടാ എന്നില്ല പെടരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിരന്തരം അതിനുവേണ്ടി ശ്രദ്ധിക്കാം നമ്മളുടെ ശ്രദ്ധയ്ക്കും അശ്രദ്ധയ്ക്കും അപ്പുറമുള്ളതും സംഭവിച്ചു വരും അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇതുവരെ പറ്റിയില്ലല്ലോ ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആ ദിവസം ഇനി തിരിച്ചു വരില്ലല്ലോ എന്ന് ചിന്തിച്ച് അന്ന് ദുഃഖിക്കാൻ ശ്രമിച്ചാൽ അത് ദുഃഖം മാത്രമായിട്ട് ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കുക ഒരു ദിവസം ഒരു നേരമെങ്കിലും മക്കളും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എല്ലാ അമ്മമാരോടും എന്നും എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതാണ് നിങ്ങളുടെ ജീവിതം തന്നെ മക്കളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭാരതീയ ധർമ്മശാസ്ത്രവും ഇന്ന് പുറത്തിറങ്ങുന്ന എല്ലാ സിനിമയും നമ്മളുടെ തന്നെ മനഃശാസ്ത്രവും പറയുന്നത് അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം അവർ ഊണ് കഴിക്ക് തീരുന്നത് വരുടെ അവരുടെ അടുത്ത് അടുത്തിരിക്കണം അവർ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അമ്മയുടെ കാല് തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ പറയണം അവർ പരീക്ഷ എഴുതാനാണ് പോകുന്നതെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും കാലിൽ നമസ്കരിച്ച് നല്ല അനുഗ്രഹ വാക്കുകൾ കേട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കുമ്പോൾ പറയണം എൻ്റെ മകൾ എൻ്റെ മകൻ നന്നായി വരും നല്ലോണം ശ്രദ്ധിച്ച് ചോദ്യോത്തരങ്ങൾ എഴുതിയാൽ മതി ഒട്ടും ധൃതി വെക്കേണ്ട ആവശ്യമില്ല അമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കും എൻ്റെ മകൻ ഉയർന്നുയർന്നു വരുന്നത് അമ്മ ഇന്നും കാണുന്നുണ്ട് ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്കരുത് ഒന്ന് ഈശ്വരന്മാരെ പ്രാർത്ഥിച്ച് അമ്മയുടെ വാക്കുകൾ ഓർത്ത് സാവധാനത്തിൽ ആദ്യം അറിയാവുന്നത് ആദ്യം എഴുതി പോവുക എന്ന് പറഞ്ഞ് പുറകിൽ തട്ടി ആ മകനെ ഗേറ്റ് വരെ കൊണ്ടാക്കണം വാതിൽ വരെ കൊണ്ടാക്കിയാൽ പോരാ ഗേറ്റ് വരെ കൊണ്ടാക്കിയിട്ട് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കൈ ഉയർത്തി അവനെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ആ മുഖത്തെ ചൈതന്യം മക്കളുടെ മനസ്സിൽ എന്നും ഉണ്ടാകത്തക്ക വിധത്തിൽ യാത്രയാക്കണം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു എത്ര കാലം നിങ്ങൾക്കങ്ങനെ യാത്രയാക്കാൻ സാധിക്കുമെന്നറിഞ്ഞുകൂടാ സാധിക്കുന്നിടത്തോളം കാലം ഒരു പൈസ പോലും ചിലവില്ലാത്ത വളരെ കുറച്ച് സമയം മാത്രം ചിലവുള്ള ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ സാധിക്കുന്ന ആ ഉജ്ജ്വലമായ മക്കളോടുള്ള യാത്രയയപ്പ് എന്നും അമ്മമാരെ നിങ്ങൾ മറക്കാതെ ചെയ്യണം കേട്ടോ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തൻ്റെ ആ പ്രത്യേക ഗ്രൗണ്ടിൽ തനിക്ക് മാത്രമായി ഉള്ളൊരു മുറി ഒരു വീട് ഒരു ഗ്രൗണ്ട് ഇതെല്ലാം ഉണ്ട് ആ ഗ്രൗണ്ടിൽ കുറേ ഓടിച്ചാടിയതിന് ശേഷം എട്ട് മണിക്ക് മുമ്പായിട്ട് ഒരു കട്ടൻ ചായ കുടിക്കുക അത്രേ ഒരു ദിവസം ഈ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കുറച്ച് സൈന്യത്തിലെ അംഗങ്ങൾ സൈന്യങ്ങൾ കുറച്ചുപേർ അവർ തൻ്റെ നേർക്ക് നേരിട്ട് മാർച്ച് ചെയ്തു വരുന്നതായിട്ട് കണ്ടു അവരുടെ കയ്യിൽ തോക്കുണ്ട് ആ പ്രത്യേക സ്ഥലത്ത് ഒരു സൈനികരെയും നിയോഗിച്ചിട്ടില്ല അവരങ്ങനെ വരേണ്ട ഒരു അനുവാദവും കൊടുത്തിട്ടില്ല അപ്പോൾ തന്നെ നെപ്പോളിയന് മനസ്സിലായി തന്നെ വധിക്കാനായിട്ട് അവർ വരികയാണെന്ന് വളരെ ശാന്തമായ മുഖഭാവത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ആ കട്ടൻ ചായ സിപ്പ് ചെയ്ത് വളരെയധികം ചുണ്ടിൽ വെച്ച് കുടിച്ച് ഈ മാർച്ച് ചെയ്തു വരുന്നവർ തൻ്റെ ഏതാണ്ട് അടുത്ത് എത്താറായ സമയത്ത് ശക്തമായ ഭാഷയിൽ ശബ്ദത്തിൽ അതേപോലെ ഓർഡറിങ് നിർദ്ദേശത്തിൻ്റെ ആ ശക്തിയോടുകൂടി എബൌട്ട് ടേൺ എന്നടിച്ചു അത്രേ ഈ ശബ്ദത്തിൻ്റെ ആധികാരികത ശ്രവിച്ച ആ പട്ടാളക്കാർ വന്ന പാടെ തിരിച്ച് മാർച്ച് ചെയ്തു അവർ തിരിച്ച് മാർച്ച് ചെയ്യുന്ന ഏതാനും സെക്കൻഡുകൾക്കിടയ്ക്ക് അദ്ദേഹം ജനൽ പൊട്ടിച്ച് മുറിയിൽ കടന്ന് അപ്പുറത്തെ വാതിലിൻ്റെ ആ വാതിൽ തുറന്ന് മതിൽ ചാടി അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അത്രേ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇത് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുക നമ്മൾ കേൾക്കുന്നതിൻ്റെ പ്രയോജനം ഇതാണ് ചിലപ്പോൾ നാക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട വാക്കുകൾ ഉപയോഗിക്കേണ്ടതായ മുഖ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ മുഖഭാവത്തോടു കൂടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അവനവനെ രക്ഷിക്കാൻ സാധിക്കും പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കും പലരെയും കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനും സാധിക്കും ഒരു വലിയ ഉത്തരവാദിത്വം പലർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത് അവരെല്ലാം കർമ്മനിരതരാക്കാൻ സാധിക്കും ഇതിനെല്ലാം സാധിക്കണമെങ്കിൽ നമ്മളുടെ വാക്കുകൾ വേർഡ്സ് അത് സെലക്റ്റഡ് ആയിരിക്കണം തിരഞ്ഞെടുത്ത വാക്കുകൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ടത്രയും ചാതുര്യത്തോടു കൂടി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തിൽ നേട്ടത്തിൻ്റെ പട്ടിക തന്നെ ഉണ്ടാക്കുന്നത് മലയാളത്തിലൊരു ചൊല്ലുണ്ട് നാക്കുള്ളവന് നാട്ടിൽ പാതി അതിൻ്റെ അർത്ഥം ഭംഗിയായിട്ട് സംസാരിക്കാനും ഭംഗിയായിട്ട് നിർദ്ദേശം നൽകാനും ഭംഗിയായിട്ട് പ്രോത്സാഹിപ്പിക്കാനും അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ മാർഗനിർദ്ദേശം നൽകാനും സാധിക്കുന്നതെല്ലാം നാക്കുകൊണ്ടാണ് അതുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത് നാക്കുകൊണ്ടാണ് എന്ന് നാം അറിയണം സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട് അതി സർവത്ര വർജയേത് എന്ന ഈ ശ്ലോകത്തിൻ്റെ തുടക്കഭാഗം ഏതാണെന്നറിയോ അതിസൗന്ദര്യം സീതായ അതിഗർവം രാവണസ്യ അതിദാനശീലം മഹാബല്യ അതിസർവത്ര വർജയേത് ഇതിൽ സന്ദേശം ഇതാണ് സീതയുടെ ശ്രീരാമപത്നിയായ സീതയുടെ നാശത്തിന് കാരണമായത് സീതയുടെ അസാധാരണ സൗന്ദര്യമാണ് ആ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് രാവണൻ സീതയെ അപഹരിച്ചത് രാവണൻ്റെ നാശത്തിന് കാരണമായത് രാവണൻ്റെ അസാധാരണമായ അഹങ്കാരമാണ് തനിക്ക് ആരെയും കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന അഹങ്കാരമാണ് രാവണൻ്റെ നാശത്തിന് കാരണമായത് മഹാബലിയുടെ നാശത്തിന് കാരണമായത് അസാധാരണമായ ദാനശീലമാണ് ആ ദാനശീലമാണ് വാമനമൂർത്തിയുടെ മുമ്പിൽ തനിക്ക് സർവ്വതും നശിക്കാൻ കാരണമായത് അപ്പം നല്ല ശീലമാണ് ദാനശീലം ചീത്ത സ്വഭാവമാണ് അഹങ്കാരം പ്രകൃതി നൽകിയ വരദാനമാണ് സൗന്ദര്യം അപ്പം ഏതായാലും സൗന്ദര്യമായാലും ഗർവമായാലും ദാനശീലമായാലും സത്യസന്ധതയായാലും അതല്ല താഴ്മയാണെങ്കിലും നന്മകൾ പറയാനുള്ള സ്വഭാവമാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധതയാണെങ്കിലും ഏത് നല്ല ഗുണങ്ങളും ഏത് ചീത്ത ഗുണങ്ങളും പരിധി കടന്ന് ഉണ്ടാകരുത് എന്നാണ് അതി സർവത്ര വർജയേത് excess should be avoided everywhere അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം ഇതുതന്നെയാണ് അതുകൊണ്ട് നമ്മളിന്നും ചിന്തിക്കാനുള്ളത് പരിധിക്കപ്പുറം നന്മകൾ അർഹിക്കാത്ത വ്യക്തികളിൽ പ്രയോഗിക്കരുത് നമ്മളിൽ തിന്മകളും അത് നമ്മളുടെ നാശത്തിന് കാരണമാക്കരുത് ഇത് നമ്മൾ ഓർക്കാൻ സാധിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കർക്കടക മാസത്തിൽ എന്തിനാ രാമായണം വായിക്കുന്നത് മറ്റേതെങ്കിലും മാസത്തിൽ വായിച്ചാൽ പോരെ എന്ന് പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് മാസം രാമായണം ബൈബിള് ഖുറാൻ മഹാഭാരതം വേദം വായിച്ചാലും നല്ലത് തന്നെയാണ് ഒരു പ്രശ്നമില്ല ഒരിക്കലും വായിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കൂടി ഒരു കാലഘട്ടം അതിനുവേണ്ടി മാറ്റിവെക്കുക അപ്പോൾ അത് വായിക്കാനുള്ള അവസരം മനസ്സിനകത്തുള്ള ഇൻറ്റ്യൂഷൻ കൊണ്ട് ഉണ്ടാകും ഇപ്പം നമുക്ക് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് കൊണ്ട് എന്താ ഗുണം നമ്മൾ ജീവിതത്തിൽ കുറേ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് പലരും ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കാം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കാം ഒന്ന് യഥാർത്ഥത്തിൽ ദുഃഖ കാരണമായിട്ടുള്ളതിനെ ഇല്ലാതെയാക്കിയിട്ട് ദുഃഖത്തെ ഇല്ലാതെയാക്കാം അതായത് മകൻ പത്താം ക്ലാസ് തോറ്റു എന്നുള്ളത് ഒരു ദുഃഖമാണ് പക്ഷെ ആ ദുഃഖം ഇല്ലാതെയാക്കാൻ നേരത്തെ തന്നെ മകനോട് നല്ലോണം പഠിക്കാൻ പറഞ്ഞ് മകന് ഫസ്റ്റ് ക്ലാസ്സും ഹയ്യർ മാർക്കും കിട്ടുകയാണെങ്കിൽ മകൻ തോറ്റു എന്ന ദുഃഖം നമുക്ക് നേരത്തെ തന്നെ ഇല്ലാതെയാക്കാൻ സാധിച്ചു അങ്ങനെ ഏത് ദുഃഖവും ഇല്ലാതെയാക്കണമെങ്കിൽ ആ ദുഃഖം ആരംഭിക്കുന്ന കാലം മുതൽക്ക് തന്നെ അതില്ലാതാക്കാനുള്ള ശ്രമം തന്നെ നടത്തണം വിശപ്പിൻ്റെ ദുഃഖം ഇല്ലാതെയാക്കാൻ വിശപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം തയ്യാറാക്കി വയ്ക്കുക ദാഹത്തിൻ്റെ ദുഃഖം ഇല്ലാതെയാക്കാൻ ദാഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടാക്കി വയ്ക്കുക ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം ഇനി മറ്റൊരു രീതി കൂടിയുണ്ട് ദുഃഖമില്ലാതെയാക്കാൻ എന്താ അത് എനിക്കൊരു ദുഃഖമുണ്ടെന്ന് വിചാരിക്കാം ആ വസ്തുതയെക്കുറിച്ച് ഞാൻ ദുഃഖിക്കൊണ്ടി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അടുത്ത വീട്ടിൽ ഒരാൾ എന്നെ സമാധാനിപ്പിക്കാൻ വരികയാണെങ്കിൽ എന്താ അവർ പൊതുവായിട്ട് ചെയ്യുക എന്നേക്കാൾ ദുഃഖിക്കുന്നവരുടെ ഉദാഹരണം എന്നോട് പറയുകയാണ് പതിവ് എൻ്റെ അച്ഛൻ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വാവിട്ട് കരഞ്ഞു അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നവർ അടുത്ത വീട്ടിലെ ആ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ മരിച്ചത് തന്നെ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചത് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ അടുത്ത വീട്ടിലെ കുട്ടിയുടെ അച്ഛൻ മരിച്ചത് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ വീട്ടിൽ നടന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാൻ എന്തായിരുന്നു ആലോചിച്ചത് എൺപത്തിരണ്ട് വയസ്സിൽ മരിച്ച എൻ്റെ അച്ഛൻ്റെ ദുഃഖം എനിക്കുള്ളത് എത്രയാണോ വളരെ ചെറുപ്പത്തിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ ആ അച്ഛന് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ അകാല മൃത്യു വരിക്കേണ്ടി വന്നു ഇതിലേതാണ് കൂടുതൽ ദുഃഖം എന്നൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിന് പരോക്ഷമായിട്ട് ഈ ദുഃഖമെല്ലാം ശാശ്വതമാണെന്നും എന്നേക്കാൾ ദുഃഖിക്കുന്നവരുണ്ടെന്നും അതുകൊണ്ട് എൻ്റെ ദുഃഖത്തിൽ ഞാൻ അത്രയധികം വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നും ഒരു സന്ദേശമാണ് പരോക്ഷമായിട്ട് എനിക്ക് കിട്ടിയത് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം ഈ ഭൂമിയിൽ അവതാരമായി ജനിച്ച ശ്രീരാമൻ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് സരയൂ നദിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് വരെ ദുഃഖങ്ങളുടെ പരമ്പരയാണ് അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈശ്വരൻ പോലും ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വരികയാണെങ്കിൽ ദുഃഖത്തിനതീതരല്ല അതീതനല്ല എന്ന് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ ദുഃഖത്തിൻ്റെ ലിസ്റ്റാണ് ഓരോ വരിയാണ് രാമായണത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കാം ദുഃഖങ്ങളുടെ കൂമ്പാരമാണ് രാമായണം പക്ഷേ അതെല്ലാം അഭിമുഖീകരിച്ച് രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമ്മളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ടാകും ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലുള്ള ദുഃഖം ഞങ്ങൾ അഭിമുഖീകരിച്ചു വി കുഡ് ഫേസ് ദാറ്റ് നിങ്ങളും ഈ ഇതിഹാസമായ ചരിത്രത്തിൻ്റെ ഭാഗമായ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിത ദുഃഖങ്ങൾ മനുഷ്യർക്കുള്ളത് അഭിമുഖീകരിച്ചേ മതിയാവൂ അഭിമുഖീകരിച്ച് ദുഃഖത്തിൻ്റെ അപ്പുറത്തേക്ക് തരണം ചെയ്തേ മതിയാവും ഈ സന്ദേശം ദുഃഖമുള്ള കാലഘട്ടത്തിൽ വായിക്കുകയാണ് എളുപ്പം ഇപ്പം കർക്കിടക മാസത്തിൽ പണ്ട് ഇപ്പം അത്ര കുഴപ്പമില്ല പണ്ട് കർക്കിടക മാസത്തിൽ ജോലി പൊതുവേ കുറവാണ് വീടും വളപ്പും റോഡും മൊത്തം വെള്ളത്തിലാണ് ഭക്ഷ്യധാന്യ വിഭവങ്ങൾ കുറവാണ് ഭക്ഷ്യ വിഭവങ്ങൾ കുറവാണ് സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്ന കുറവാണ് അതുപോലെ തന്നെ വിറക് കത്തിക്കാൻ ഉണങ്ങിയത് ലഭിക്കില്ല പച്ച വിറക് ഉപയോഗിച്ച് കത്തിക്കണം അത് പുകഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ എല്ലാ തരത്തിലും ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളീയൻ്റെ വീട് എത്ര ശോചനീയമായിരുന്നു നമ്മളുടെ അച്ഛനമ്മമാർ എത്ര ദുഃഖത്തോടു കൂടി ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത് അതെല്ലാം ഈ കർക്കിടകത്തിലാണ് നമ്മൾ അനുഭവിക്കുക കൂടുതലായിട്ട് ആ ദുഃഖം അനുഭവിക്കുന്ന വേളയിൽ മറ്റ് ഒരു മര്യാദാ പുരുഷനായ അവതാരമായ ശ്രീരാമൻ അനുഭവിച്ച ദുഃഖങ്ങൾ കൂടി ഒന്ന് താരതമ്യം ചെയ്താൽ നമ്മുടെ ദുഃഖം വളരെ എളുപ്പത്തിൽ ഇല്ലാതെയാവും അല്ലെങ്കിൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും രണ്ട് രീതിയിലാണ് ദുഃഖം ഇല്ലാതെയാക്കുക ഒന്ന് ദുഃഖത്തിൻ്റെ കാരണം ഇല്ലാതെയാക്കുക രണ്ട് നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരപ്പുറത്തുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കുക അതിൽ രണ്ടാമത്തെ കാര്യമാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനവധി മഹത്വങ്ങളിൽ ഒരു മഹത്വം അല്ലെങ്കിൽ ഒരു മേന്മ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിൻ്റെ അനവധി ഉദ്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ വീടുകളിൽ പലപ്പോഴും എന്തെല്ലാമോ ശരിയല്ലെന്ന് നമുക്ക് തോന്നാറുണ്ട് ഇതിന് ചെറിയ ഒരു മാർഗനിർദ്ദേശം എനിക്ക് തോന്നിയത് നിങ്ങളോട് പറയുക അത് വേണമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക നമ്മുടെ വീട്ടിലെ ഓരോ മുറിയും വളരെ ക്രമത്തിൽ ഓർഡറായിട്ട് വയ്ക്കാനൊന്ന് ശ്രമിച്ചാൽ അടുക്കള മുതൽക്ക് പൂജാമുറി ഡൈനിങ് റൂം നമ്മുടെ ബെഡ്റൂമുകൾ ബെഡ്റൂമിൽ കോട്ട് കട്ടിൽ നമ്മുടെ ബുക്കിൻ്റെ ഷെൽഫ് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഷർട്ട് മുണ്ട് പാൻറ് മറ്റ് ഡ്രസ്സുകൾ അത് അലക്കാനിടുന്ന സ്ഥലം അലക്കി കഴിഞ്ഞ് അകത്തിടുന്നത് നമ്മുടെ ഡ്രോയിങ് റൂമിൽ വെച്ചിരിക്കുന്ന കസേരകൾ മേശകൾ ടി വി ഇവയെല്ലാം ഒന്ന് ക്രമത്തിൽ ഓർഡറായിട്ട് വെച്ച് നോക്കൂ നമ്മുടെ വീട്ടിനകത്ത് ഒത്തിരി ഐശ്വര്യമുള്ളതായിട്ട് നമുക്ക് തോന്നും അത് നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്നൊരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഒരു മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വീട്ടിനകത്ത് സർവ്വ ഐശ്വര്യം ഉണ്ടാവും വളരെ നല്ല ഒരു ഉജ്ജ്വലമായ ഒരു ചടങ്ങാണത് വീട്ടിനകം കണ്ടാൽ മനസ്സിലാകണം നമ്മുടെ മനസ്സിനകം എങ്ങനെയുണ്ടെന്ന് നമ്മളും നമ്മുടെ വീടും ഒരേപോലെയാണ് വീട് ഒരു ക്ഷേത്രം പോലെയാണ് മനുഷ്യാലയം ദേവാലയം ക്ഷേത്രത്തിലെ ചൈതന്യം ആ ക്ഷേത്രത്തിലെ പരിശുദ്ധിയാണ് വീട്ടിനകത്തുള്ള ചൈതന്യം വീട്ടിനകത്തുള്ള വ്യക്തികളുടെ പ്രവൃത്തിയുടെ പരിശുദ്ധിയും മനസ്സിൻ്റെ പ്രവർ പരിശുദ്ധിയും ആ വീടിൻ്റെ പരിശുദ്ധിയുമാണ് എത്രത്തോളം ശുദ്ധമായിട്ടത് വയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം ശുദ്ധിയായും വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി ആ വീട് നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മൾ ചില ജോലി ചെയ്യുമ്പോൾ വളരെ കാര്യമായിട്ട് ക്ഷീണിക്കാറുണ്ട് ചിലപ്പോൾ അതിനേക്കാൾ കഠിനമായ ഒരു ജോലി ചെയ്യുമ്പോൾ അത്ര ഒന്നും ക്ഷീണം തോന്നാറുമില്ല എന്താ അതിന് കാരണം കാരണം വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ സന്തോഷത്തോടുകൂടി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന ബോധത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഈ മനസ്സിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് പതിനേഴ് കലോറി ഊർജം വേണം എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ പതിനേഴ് ഗ്രാം ചോറ് കഴിക്കുന്ന ഊർജം ആ ജോലിക്ക് വേണമെന്ന് വിചാരിക്കാം അതേ ജോലി മനസ്സില്ലാ മനസ്സോടുകൂടി വളരെ ദേഷ്യത്തിൽ പലരെയും ശപിച്ച് ഒരു സന്തോഷവും ഇല്ലാതെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതേ ജോലി ചെയ്യാൻ നമുക്ക് നൂറ് കലോറി ഊർജമാണ് ആവശ്യമായിട്ട് വരിക മറ്റൊരർത്ഥത്തിൽ നൂറ് ഗ്രാം ചോറ് കഴിച്ചാൽ എത്ര ഊർജം കിട്ടുമോ അത്ര ഊർജമാണ് ആ മനസ്സില്ലാ മനസ്സോടെ അതേ ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് ഒരു ഗ്രാം ചോറിൽ നിന്ന് ഒരു കലോറി താപം കിട്ടുമെന്ന അർത്ഥത്തിലല്ല ഞാൻ ഇതിനെ താരതമ്യം ചെയ്തത് പതിനേഴ് യൂണിറ്റ് ഊർജം അല്ലെങ്കിൽ നൂറ് യൂണിറ്റ് ഊർജം എന്ന രീതിയിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഉദാഹരണം പറഞ്ഞത് അതായത് പൂർണ്ണ മനസ്സോടുകൂടി ഒരു ജോലി ചെയ്യുവാൻ ചെയ്യാൻ പതിനേഴ് യൂണിറ്റ് ഊർജം വേണമെങ്കിൽ അതേ ജോലി മനസ്സില്ലാ മനസ്സോടുകൂടി ചെയ്യാൻ നൂറ് യൂണിറ്റ് ഊർജമാണ് വേണ്ടി വരിക അതുകൊണ്ടാണ് താല്പര്യമില്ലാതെ വിദ്വേഷത്തോടുകൂടി വാശിയോടുകൂടി ദേഷ്യത്തോടുകൂടി മനസ്സില്ലാ മനസ്സോടുകൂടി നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം തളരുന്നതും ശരീരം പ്രതിരോധിക്കുന്നതും വയറുവേദന തലവേദന ശരീരവേദന ക്ഷീണം എന്നെല്ലാം പറഞ്ഞ് നമ്മളുടെ ശരീരം ആ ജോലി ചെയ്യാതിരിക്കാൻ ഒരു ന്യായീകരണം കാണാൻ കാരണം നമ്മുടെ മനസ്സ് ശരീരത്തോടൊപ്പമില്ല അപ്പം ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അത് മനസ്സില്ലാ മനസ്സോടുകൂടി ചെയ്യേണ്ടി വന്നാലും നമ്മളെ നാം ഒന്നറിയിക്കുക നഷ്ടപ്പെടാനുള്ളത് ജോലി ചെയ്യുന്ന നമുക്ക് തന്നെയാണ് ദുഃഖത്തോടുകൂടിയും നെഗറ്റീവ് മാനസികാവസ്ഥയോടുകൂടി ജോലി ചെയ്യുമ്പോൾ നൂറ് യൂണിറ്റ് ഊർജം നഷ്ടപ്പെടുന്നത് നമ്മളോട് ജോലി ചെയ്യാൻ പറഞ്ഞ വ്യക്തിയുടേതല്ല ജോലി ചെയ്യുന്ന നമ്മളോട് തന്നെയാണ് അതുകൊണ്ട് കഴിയുന്നത്രയും സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്തു തീർക്കേണ്ട ജോലികൾ ചെയ്തു തീർക്കാനുള്ള ഒരു പരിശീലനം നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുക അത് ജീവിത വിജയത്തിന് ഒത്തിരി സഹായിക്കും അരുണാചൽ പ്രദേശിൽ കുറച്ച് ദിവസം പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി അങ്ങനെ അവിടെയുള്ള അനവധി വിദ്യാലയങ്ങളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരു ദിവസം ആസാം റൈഫിൾസിലെ മലയാളിയായ വളരെ ഉയർന്ന പോലീസ് പട്ടാള ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ആദ്യമായിട്ടാണ് പട്ടാളച്ചിട്ടയോടുകൂടി വളരെ വി ഐ പീസിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ക്ഷണം കിട്ടുന്നത് സന്തോഷത്തോടുകൂടി അവിടെ ചെന്നു ചെന്നതും ഈ വലിയ പട്ടാളക്കാരൻ ഏതാണ്ട് പകുതി ഓളം ലിക്കറിലാണ് മദ്യം സേവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മകൻ ഒരു മകള് ഇവരെല്ലാം ഡ്രോയിങ് റൂമിലിരിക്കുന്നു ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവർ ഒന്ന് രണ്ട് മിലിറ്ററി ഡോക്ടർമാർ പ്രഗത്ഭരായ വ്യക്തികൾ ഇവരെല്ലാം ഇരിക്കുന്നു അപ്പോൾ ഈ മിലിട്ടറി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളോട് പറഞ്ഞു if you want to ask some question you can ask now എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം എന്ന് അപ്പോൾ ആ പെരുമാറ്റത്തിൽ ഒരു കുലീനത കണ്ടില്ല ആ കുട്ടിയനോട് ചോദ്യമൊന്നും ചോദിച്ചില്ല കുറേ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വളരെ വികൃതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇല്ലാത്ത ചോദ്യം ഉണ്ടാക്കിയിട്ട് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി ആവശ്യമില്ലാത്ത ചോദിക്കേണ്ട അപ്പോൾ ഈ മിലിട്ടറി ഉദ്യോഗസ്ഥൻ മകളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുക അവൾ നല്ല രീതിയിൽ വായിക്കുന്നവളാണ് count the chicken before it hatches എന്ന മാനേജ്മെൻറ്റ് പുസ്തകം അവൾ വായിച്ചു കഴിഞ്ഞു എവിടെയെല്ലാം നമുക്ക് വായിക്കാൻ സൗകര്യം കിട്ടുമോ അവിടെയെല്ലാം വെച്ച് വായിക്കണം എന്ന് ഞാൻ അവളോട് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മിലിറ്ററി ഉദ്യോഗസ്ഥൻ മക്കളുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ പറയുകയാണ് ഞാൻ രാവിലെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് ഭഗവത്ഗീത വായിക്കുന്നത് കാരണം സമയം എന്തിനാ വേസ്റ്റാക്കുന്നത് ആ സമയം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് ഭഗവത്ഗീത വായിക്കുക എനിക്ക് വളരെയധികം ഭഗവത്ഗീത മനസ്സിലാക്കാൻ അങ്ങനെ സാധിച്ചിട്ടുണ്ട് ഞാൻ മക്കളോടും പറയാറുണ്ട് ഏത് സന്ദർഭം കിട്ടിയാലും വായിക്കണമെന്ന് അപ്പോൾ എനിക്കത് സ്വാഭാവികമായിട്ടും ആ ഒരു കമൻ്റ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മക്കളുടെ അടുത്ത് ഈ ഉപദേശം കൊടുത്തത് ശരിയല്ലേ എന്ന രീതിയിൽ മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല സർ സാറിൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രവും ബാത്റൂമിൽ വെക്കുന്നതാണ് നല്ലത് ടോയ്ലറ്റിൽ വെക്കുന്നതാണ് നല്ലത് കാരണം അവിടെ ധാരാളം സ്ഥലം വേസ്റ്റായി കിടക്കല്ലേ അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സാറിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പടങ്ങളെല്ലാം മക്കളോട് പറയുക ബാത്റൂമിൽ വെക്കാൻ അവർക്ക് കുറേ അധികം സമയം അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമല്ലോ അവർ ചുമ്മാ ബാത്റൂമിൽ വെറുതെ ഇരിക്കുകയല്ലേ അവർ നിങ്ങളുടെ ചിത്രവും എല്ലാം കണ്ടുകൊണ്ടിരിക്കട്ടെ ഇത് ഈ മിലിട്ടറി ഉദ്യോഗസ്ഥന് തീരെ പിടിച്ചില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ വ്യത്യാസം മനസ്സിലാക്കിയിരുന്നു എനിക്കിത് വളരെ സന്തോഷം തോന്നി കാരണം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ അവരെ അറിയിക്കേണ്ട രീതിയിൽ അത് അറിയിക്കാൻ പലരും മുമ്പോട്ട് വരാറില്ല കാരണം അവർ ചെയ്യുന്ന തെറ്റുകളെ മിലിട്ടറി ഉദ്യോഗസ്ഥനാണെങ്കിലും എത്ര വലിയ ഓഫീസറാണെങ്കിലും അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഒന്ന് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് സമൂഹത്തിന് നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്നത് ഏതായാലും ആ മിലിട്ടറി ഉദ്യോഗസ്ഥന് അപ്പോൾ വിഷമം തോന്നിയെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണമെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവൻസ് വിളമ്പി തന്നു അദ്ദേഹത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് ഞങ്ങളെ യാത്രയാക്കാൻ അദ്ദേഹം ആദ്യത്തെ സ്റ്റെപ്പ് പോലും ഇറങ്ങരുതാണ് എന്നാണത്രേ പ്രോട്ടോകോള് പക്ഷേ ഞങ്ങളെ യാത്രയാക്കാൻ അദ്ദേഹം ഗേറ്റും കടന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തുവരെ എത്തി ഞങ്ങളകത്ത് കയറുന്നത് വരെ അദ്ദേഹം നിന്നു മറ്റു പ്രഗത്ഭരായ പലരും അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അവനവൻ്റെ വരാന്തയിൽ നിന്ന് താഴത്തേക്ക് പ്രോട്ടോകോൾ പ്രകാരം യാത്രയാക്കാൻ ഇറങ്ങാൻ പാടില്ലാത്ത വ്യക്തി കാറ് വരെ എത്തിയത് എന്തുകൊണ്ടാണ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞു ആ ആൻസർ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം ബാത്റൂമിൽ വെക്കണം എന്ന് തിരിച്ചു കൊടുത്തത് ആ മിലിട്ടറി ഓഫീസർക്ക് ഒരു അസാധാരണ ഷോക്കായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ വരികളുടെ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം വണ്ടിയുടെ അടുത്ത് വരെ വന്ന് ഞങ്ങളെ യാത്രയാക്കിയത് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ആണ് മനസ്സിലാക്കിയത് എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല ആത്മാഭിമാന ബോധത്തോടു കൂടി നമ്മൾ വസ്തുതകൾ അറിയിക്കാൻ ഉള്ള ബാധ്യത ധർമ്മം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആരാധ്യരാകുന്നു നമ്മൾ ബഹുമാന്യരായി തീരുന്നു അത് പലപ്പോഴും ഭാരതത്തിൽ പലരും ചെയ്യാറില്ല ഗാന്ധാരി കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി വരിക ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തി തൊട്ടുകൊണ്ട് ശ്രീകൃഷ്ണനോട് വളരെ ദേഷ്യമുണ്ട് ദുഃഖമുണ്ട് ഭക്തിയുണ്ട് തൻ്റെ മക്കളെല്ലാം മരിച്ച വേദനയുണ്ട് അതിന് കാരണം കൃഷ്ണനാണെന്ന ധാരണയുണ്ട് ഇങ്ങനെ എല്ലാ വികാരങ്ങളും ചേർത്ത് കൃഷ്ണൻ്റെ അടുത്ത് വന്ന് കാന്താരി ചോദിക്കുക കൃഷ്ണ എൻ്റെ മക്കളിൽ ഒരാളെയെങ്കിലും ബാക്കി വെച്ചിട്ട് മറ്റുള്ളവരെ വധിക്കായിരുന്നില്ലേ ആ ഒരുവനെങ്കിലും ഞങ്ങളുടെ വായിൽ അവസാനം വെള്ളം തരാനുണ്ടാവുമല്ലോ ഞങ്ങളുടെ ചിതയ്ക്ക് തീ കൊളുത്താനുണ്ടാവുമല്ലോ എനിക്കും ധൃതരാഷ്ട്രർക്കും കണ്ണു കണ്ടുകൂടാന്ന് നിനക്കറിയാം ഞങ്ങൾ അന്ധരാണ് അല്ലെങ്കിൽ അന്ധർക്ക് തുല്യരാണ് ഞങ്ങളുടെ മക്കളുടെ സർവനാശം നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവതാരമായ കൃഷ്ണ നിനക്കത് ചെയ്യാമായിരുന്നു ശാന്തമായി ഗാന്ധാരി പറയുന്നതെല്ലാം കേട്ട് കൃഷ്ണൻ അവസാനം തിരിച്ചു പറയുകയാണ് അമ്മേ ഗാന്ധാരി അമ്മയുടെ മക്കളുടെ സർവനാശത്തിന് കാരണമായത് ഞാനല്ല അമ്മ തന്നെയാണ് അതിന് കാരണമായത് അതുകൊണ്ട് ആ കുറ്റം എന്നിൽ അർപ്പിക്കരുത് എനിക്കത് ഏൽക്കാൻ സാധ്യമല്ല അമ്മയ്ക്കറിയാം കുന്തി തൻ്റെ അഞ്ചു മക്കളെയും അച്ഛനില്ലാതിരുന്നിട്ട് പോലും ധർമ്മബോധത്തോടു കൂടിയാണ് വളർത്തിയത് അമ്മ മക്കളിൽ ധർമ്മബോധം അനുനിമിഷം വളർത്തിക്കൊണ്ടേയിരുന്നു ഇത് ഞാൻ നിങ്ങളോട് മറ്റൊരു പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഗാന്ധാരിയോട് കൃഷ്ണൻ പറഞ്ഞു അമ്മയുടെ ഭർത്താവ് ധൃതരാഷ്ട്രര് കൗരവരുടെ പിതാവ് കാഴ്ചയില്ല അന്ധനാണ് എന്നൊരു കുറവേ ഉള്ളൂ പക്ഷേ നല്ല ഭരണ നൈപുണ്യമുള്ള വ്യക്തിയാണ് ഈ രാജ്യത്തിൽ നടക്കുന്നത് എന്തെല്ലാമാണെന്ന് വ്യക്തമായി വിതുരനിലൂടെയും ഭീഷ്മരിലൂടെയും അറിയുന്ന വ്യക്തിയാണ് മാത്രമല്ല അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയുണ്ട് ഈ ചുറ്റും നടക്കുന്ന ഓരോ അധാർമിക കാര്യവും അമ്മ കണ്ട് ഭർത്താവിനെ അറിയിച്ച് ഭർത്താവിൽ നിന്ന് ധാർമ്മികമായത് മക്കളിൽ എത്തിക്കേണ്ടത് അമ്മയിൽ നിന്ന് ധാർമ്മികമായ ഉപദേശം മക്കളിൽ എത്തിക്കേണ്ട ദൗത്യം അമ്മ ഏറ്റെടുക്കുന്നതിന് പകരം സ്വയം കണ്ണുകെട്ടി നടന്നു എന്തിൻ്റെ പേരിലാണ് അമ്മ കണ്ണുകെട്ടി നടന്നത് പാതിവൃത്യത്തിൻ്റെ പേരിലാണോ ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേരിലാണോ അല്ല ഭാരതീയ നാരികളുടെ ലക്ഷണമായിട്ടാണോ ഏതായാലും ഭാരതീയ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നില്ല ഭർത്താവിന് കാഴ്ചയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കാഴ്ചയില്ലായ്മ അന്ധതയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഭാര്യ ആ നിലവാരത്തിലേക്ക് ഉയർന്ന് മക്കളിലും ഭർത്താവിലും ധർമ്മബോധമുണ്ടാക്കേണ്ടതിന് പകരം അമ്മ കണ്ണുകെട്ടി നടന്നതാണ് മക്കളിൽ ദുർഗുണങ്ങളും അധർമ്മവും വളരാൻ കാരണമായത് ദുർഗുണവും അധർമ്മവും എവിടെ വളർന്നാലും അതിൻ്റെ പര്യവസാനം സർവനാശമായിരിക്കും എന്നുള്ളത് പ്രകൃതി നിയമമാണ് ആ പ്രകൃതി നിയമം മാത്രമാണ് ഇവിടെ സംഭവിച്ചത് അതിന് കാരണം അമ്മ കണ്ണുകെട്ടി നടന്നതാണ് അന്ന് വളരുന്ന കുട്ടികളിൽ ധർമ്മബോധം വളർത്തി വാശിയും പകയും വിദ്വേഷവും സകലതരത്തിലുള്ള മാനസികമായ കളങ്കവും ഇല്ലാതെയാക്കിയിരുന്നു എങ്കിൽ മക്കളുടെ സർവനാശം ഇവിടെ സംഭവിക്കുമായിരുന്നില്ല ഇതായിരുന്നു കൃഷ്ണൻ ഗാന്ധാരിക്ക് കൊടുത്ത ഉപദേശം ഇതേ ഉപദേശം കൃഷ്ണൻ നമ്മളുടെ വീടുകളിലുള്ള എല്ലാ അമ്മമാർക്കും കൊടുക്കുകയാണ് എന്നൊന്ന് വിചാരിക്കുക നമ്മളുടെ വീടുകളിൽ അമ്മമാർ കണ്ണുകെട്ടി നടക്കുന്നു മക്കളിൽ വളരുന്ന അധർമ്മവും ദുർഗുണങ്ങളും അവരറിയുന്നില്ല അവരിതാകാലം ആ അധർമ്മവും ദുർഗുണവും ഒന്ന് ഉപദേശിച്ച് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്ത് തിരുത്തിയിരുന്നു എങ്കിൽ മക്കൾക്ക് പലപ്പോഴും ഈ ദുർഗുണങ്ങളെയും സർവനാശത്തെയും അഭിമുഖീകരിക്കേണ്ടി വരില്ല അതുകൊണ്ട് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിനപ്പുറത്ത് അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ ഗാന്ധാരി അമ്മയോട് പറഞ്ഞ അതേ ഉപദേശം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നമ്മളുടെ കുടുംബാംഗങ്ങളായ മാതാ പിതാക്കന്മാര് മാതാക്കള് അമ്മമാർക്ക് അക്ഷരാർത്ഥത്തിൽ പ്രയോജനപ്രദമാണ് ഞാൻ ഒരു വരിയും കൂടി വേണമെങ്കിൽ തീർക്കാം ചേർക്കാം അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും ഒരുമിച്ചിരുന്ന് ഈ മക്കളിൽ ദുർഗുണങ്ങൾ വളരുന്നത് തടഞ്ഞിരുന്നു എങ്കിൽ ആ മക്കളുടെ സർവനാശത്തിന് കാരണമായതുപോലെ നമ്മളുടെ മക്കളുടെ സർവനാശത്തിനത് കാരണമാകാനുള്ള സാധ്യത ഇല്ലാതെയാക്കാൻ സാധിക്കും ധർമ്മം ആചരിക്കാനുള്ളതാണ് അച്ഛനും അമ്മയും മാതൃധർമ്മവും പിതൃധർമ്മവും അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മക്കളിൽ ധർമ്മബോധം വളർത്തണം എന്ന് തന്നെയാണ് അത് നമുക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മുടെ ചെവി എന്തിനാണ് ഉപയോഗിക്കാറുള്ളത് എല്ലാവർക്കും അറിയാം കേൾക്കാൻ വേണ്ടി ആ ചെവി ഉപയോഗിക്കുക തീർച്ചയായിട്ടും ചെവിയിലൊരു ചെറിയ കടുക്കനോ ആഭരണമോ ഇട്ട് ശരീരത്തിന് മുഖത്തിന് ഉണ്ടാക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ചെറിയൊരു ഭാഗം മാത്ര ഈ ചെവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു എസ് എഴുതാൻ പറ്റുമോ വലിയ അഞ്ച് പേജുള്ള ഒരു എസ് എഴുതാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അത്ഭുതം തോന്നും ചെവിയുടെ മഹത്വം അത്ര വലുതാണ് ചെവിയിലൂടെ നിങ്ങൾ പല കാര്യങ്ങൾ കേൾക്കാറുണ്ട് പല കാര്യങ്ങൾ ആസ്വദിക്കാറുണ്ട് അത് എവിടെ നിന്നെല്ലാമാണ് കേൾക്കുക എന്നുള്ളതൊന്ന് എഴുതി നോക്കുക കാസറ്റിൽ നിന്ന് കേൾക്കാം സി ഡിയിൽ നിന്ന് കേൾക്കാം ഇൻ്റർനെറ്റിൽ നിന്ന് കേൾക്കാം അധ്യാപകരിൽ നിന്ന് കേൾക്കാം മാതാപിതാക്കളിൽ നിന്ന് കേൾക്കാം സുഹൃത്തുക്കളിൽ നിന്ന് കേൾക്കാം സഹയാത്രികരിൽ നിന്ന് കേൾക്കാം പരിചയക്കാരിൽ നിന്ന് കേൾക്കാം ബന്ധുക്കളിൽ നിന്ന് കേൾക്കാം ടി വിയിൽ നിന്ന് കേൾക്കാം സിനിമയിൽ നിന്ന് കേൾക്കാം എവിടെ നിന്നെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കില്ലേ ഇനി എന്താ നമുക്ക് കേൾക്കാൻ സാധിക്കുക അടുത്ത സബ് ടൈറ്റിൽ കൊടുക്കുന്നു വിചാരിക്കാം നല്ല ആശീർവാദം നൽകുന്ന വാക്കുകൾ കേൾക്കാം വിമർശനാത്മകമായ വാക്കുകൾ കേൾക്കാം കരയുന്നത് കേൾക്കാം ആനന്ദിക്കുന്നത് കേൾക്കാം സംഗീതം കേൾക്കാം കീർത്തനങ്ങൾ കേൾക്കാം മന്ത്രങ്ങൾ കേൾക്കാം അതുപോലെ തന്നെ പ്രോത്സാഹനജനകമായ വാക്കുകൾ കേൾക്കാം വിമർശനാത്മകമായ വാക്കുകൾ കേൾക്കാം ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കാം അപ്പോൾ എവിടെ നിന്ന് കേൾക്കാം എന്തെല്ലാം കേൾക്കാം എങ്ങനെയെല്ലാം കേൾക്കാം എന്നുള്ളത് നോക്കാം നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് കാസറ്റ് പ്ലെയർ ഓൺ ചെയ്ത് കേട്ടു നോക്കാം ഗാർഡനിൽ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന വേളയിൽ ഈ കാസറ്റ് പ്ലെയർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ കേൾക്കാൻ സാധിക്കും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാസറ്റ് ഇട്ട് കേട്ട് നോക്കുക അപ്പോൾ കേൾക്കാൻ സാധിക്കും സ്കൂളിൽ അധ്യാപകരില്ലാത്ത വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർത്തൊരു ടു ഇൻ വൺ പ്ലെയറിൽ ആ കാസറ്റ് ഇട്ട് നോക്കുക നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത് കുട്ടികൾക്കും ആ കാസറ്റിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കും വളരെ കാര്യമായിട്ട് മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കും അങ്ങനെ എപ്പോഴെല്ലാം നമുക്ക് കേൾക്കാം എന്തെല്ലാം നമുക്ക് കേൾക്കാം എങ്ങനെയെല്ലാം നമുക്ക് കേൾക്കാം ഇതെല്ലാം ഒരു വശത്ത് അറിവ് നേടാൻ വേണ്ടി കേൾക്കാൻ സാധിക്കും ആസ്വദിക്കാൻ വേണ്ടി കേൾക്കാൻ സാധിക്കും പഠിച്ച് പഠിപ്പിക്കേണ്ടതിന് വേണ്ടി കേൾക്കാൻ സാധിക്കും പഠിച്ച് വിശകലനം ചെയ്ത് പ്രയോഗിക്കാൻ വേണ്ടി കേൾക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള അനവധി വിധത്തിലുള്ള കേൾവികളുണ്ട് എല്ലാ കേൾവികളെയും നമുക്ക് രണ്ട് കാറ്റഗറിയിൽപ്പെടുത്താം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ലിസണിങ് ശ്രദ്ധയില്ലാതെ കേൾക്കുന്നതിന് വെറുതെ കേൾക്കുന്നതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഹിയറിങ് നമ്മൾ ഏതാ ചെയ്യാറുള്ളത് ചിലത് നമ്മൾ ഹിയർ ചെയ്യും ചിലത് നമ്മൾ ലിസൺ ചെയ്യും ലിസൺ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് മാത്രമായിരിക്കും അപ്പം നമ്മൾ എന്നും പഠിക്കാനുള്ളത് എന്നും ഓർമ്മിക്കാനുള്ളത് വായിച്ചു പഠിക്കുന്നത് പത്ത് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് പത്ത് പ്രാവശ്യം വായിച്ചു പഠിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം എഴുതി പഠിക്കുക പത്ത് പ്രാവശ്യം എഴുതി പഠിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം കേട്ട് പഠിക്കുക ആ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിസണിംഗ് ആണ് അപ്പോൾ പല അറിവുകളും പുസ്തകത്തിൽ നോക്കി നമുക്ക് വായിച്ചു മനസ്സിലാക്കാനുള്ള സമയം എന്ന് വരില്ല പക്ഷേ കാസറ്റുകളിട്ട് അടുക്കളയിൽ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മുടെ പൂന്തോട്ടത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും വെറുതെ കുറേ നേരം ഇരിക്കുകയാണെങ്കിലും ഈ കാസറ്റുകൾ അല്ലെങ്കിൽ സി ഡികൾ അല്ലെങ്കിൽ കേൾക്കാനുള്ള റേഡിയോ ഓൺ ചെയ്ത് ഇത് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സ്വയം ഉയരാൻ മറ്റൊരു ബന്ധാവും അന്വേഷിച്ചുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഭാരതീയ ഋഷിവര്യന്മാർ ഉപനിഷത്തിലൂടെ പറഞ്ഞു ഭദ്രം കർണേഭി ശൃണുയാമദേവ നന്മ നിറഞ്ഞത് ചെവികളിലൂടെ കേൾക്കുവാൻ സാധിക്കണമേ ജഗതീശ്വര എന്ന് നമുക്ക് അപ്രകാരം ചെവികളിലൂടെ കേട്ട് ഏത് പ്രായക്കാർക്കും ഏത് തരത്തിലുള്ള അറിവും എപ്പോൾ വേണമെങ്കിലും അനായാസേന ലഭ്യമാക്കാൻ ലാഭിക്കാൻ നേടാൻ സാധിക്കുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് മനുഷ്യന് തന്നിരിക്കുന്ന ഒരു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയമാണ് ചെവി അത് പരമാവധി ഉപയോഗിച്ച് പരമാവധി ഉയരാൻ നമുക്ക് സാധിക്കണം അതേപോലെ കണ്ണ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് സീയിങ് കാണുന്നു രണ്ട് വാച്ചിങ് ശ്രദ്ധയോടുകൂടി കാണുന്നു ഐ വാച്ച്ഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് നോട്ട് ചെയ്തു ശ്രദ്ധിച്ച് കണ്ടു we could see so many things കുറേ അധികം സാധനങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അപ്പൊ സീയിങ് എന്ന് പറയുന്നത് ശ്രദ്ധയില്ലാത്ത നോട്ടമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം വാച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി ഭാവിയിൽ പ്രയോജനപ്പെടും എന്നുള്ള കൂടി നമ്മൾ എന്തെല്ലാം കാണുന്നു അതിനെയാണ് വാച്ചിങ് എന്ന് പറയുക അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പലതും നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കണം ടി വിയിൽ വാച്ച് ചെയ്യണം സിനിമയിൽ വാച്ച് ചെയ്യണം റോഡ് സൈഡിലുള്ളത് വാച്ച് ചെയ്യണം അനാഥാലയത്തിൽ നടക്കുന്നത് വാച്ച് ചെയ്യണം വൃദ്ധസദനത്തിൽ നടക്കുന്ന വാച്ച് ചെയ്യണം ആശുപത്രിയിൽ നടക്കുന്നത് വാച്ച് ചെയ്യണം അതുപോലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് വാച്ച് ചെയ്യണം പിച്ചക്കാർ റോഡ് സൈഡിൽ ഇരുന്ന് ഭിക്ഷ മേടിക്കുന്നുവെങ്കിൽ അവരെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കണം വേദനിക്കുന്നവരെ വാച്ച് ചെയ്യാൻ സാധിക്കണം എന്നിട്ട് എന്ത് ചെയ്യാനാ ഇതെല്ലാമാണ് ജീവിതമെന്ന് മനസ്സിലാക്കാൻ ഈ വാച്ചിങ് സാധിക്കും സായിബാബ ചിലപ്പോൾ പറയാറുണ്ടത്രേ വാച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം W stands for words A stands for action C for character T for thoughts W A T C C character നേരത്തെ പറഞ്ഞു എച്ച് യുവർ ഹാർട്ട് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ഇങ്ങനെ ഈ വാച്ച് ചെയ്യുക എന്ന വാക്കിൽ നമ്മുടെ ചുറ്റുമുള്ള സകലതിൽ നിന്നും അറിവ് നേടുക അനുഭവങ്ങൾ നേടുക ഇതെല്ലാമാണ് അർത്ഥം എല്ലാ അറിവുകളും പുസ്തകത്തിലൂടെയും അധ്യാപകരിൽ നിന്നും കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടിയെന്ന് വരില്ല അത് പ്രകൃതിയിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളുടെ കണ്ണ് തുറന്നു വെച്ച് ചുറ്റും നടക്കുന്നത് കാണാനുള്ള വലിയ ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഭദ്രം പശ്യേമ അക്ഷവിര്യജത്രാഹ എന്നുപനിഷത് സന്ദേശം നന്മ നിറഞ്ഞത് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കണമേ ജഗതീശ്വര എന്ന പ്രാർത്ഥന രണ്ട് വാക്കുകൾ പ്രധാനമായും നാക്കുമായി ബന്ധപ്പെട്ടതുണ്ട് ഒന്ന് സ്പീക്കിംഗ് രണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് പിന്നെയും ഉണ്ട് blessing guiding directing appreciating motivating evaluating ഇതെല്ലാം നമ്മുടെ നാക്കുമായിട്ട് ബന്ധപ്പെട്ടതാ നാവിലൂടെ വരുന്നതുമായി ബന്ധപ്പെട്ടതാ ഇപ്പൊ ജീവിതത്തിൽ നാക്കിനുള്ള പ്രാധാന്യം പല കഥകളിലൂടെ ഞാൻ വിവരിക്കേണ്ടായിട്ടുണ്ട് ഇതേ തേൻതുള്ളികളിൽ അപ്പം നമ്മളുടെ നാക്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു എസ് എഴുതിയാൽ എന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ആരോട് സംസാരിക്കണം അതെന്തെല്ലാം നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ നാക്ക് എന്ന് പറയുന്നതാണ് മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചിലപ്പോൾ തോന്നും എന്താ കാരണം ഒന്നാമത്തെ കാരണം നാക്കിനെ എല്ലില്ല രണ്ടാമത്തെ കാരണം മുപ്പത്തിരണ്ട് പോലീസുകാരുടെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് നാക്ക് അകത്ത് വച്ചിരിക്കുന്നത് ആ നാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി പല്ലിൻ്റെ ഇടയ്ക്ക് തട്ടിക്കൊടുക്കാൻ വേണ്ടി നാക്ക് സഹായിക്കുന്നു ചില കുട്ടികളെ ദേഷ്യപ്പെടുമ്പോൾ നാക്കൊന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നാക്ക് ഉപയോഗിക്കാം പക്ഷെ ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും പ്രധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി നാക്ക് നമ്മളെ ഒത്തിരി സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ നാവിൻ്റെ പ്രയോഗം ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് ഏതൊരു വിപരീതമായ സന്ദേശത്തെയും നമുക്ക് നന്മ നിറഞ്ഞതാക്കി മാറ്റണമെങ്കിൽ നാക്കുകൊണ്ട് സാധിക്കും ബസ്സും കാറും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അഞ്ചു പേര് മരിച്ചു എന്ന് പറയുന്നതിനെ തന്നെ മറ്റൊരു രീതിയിൽ പറയാൻ സാധിക്കും ബസ്സും കാറും കൂടി കൂട്ടിമുട്ടിയപ്പോൾ നാൽപ്പത്തേഴ് പേർക്ക് കാര്യമായ പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് അഞ്ചു പേരെ മരിച്ചുള്ളൂ ആ സീൻ കണ്ടാൽ നമുക്കറിയാം ഒത്തിരി പേര് മരിക്കേണ്ടതായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അഞ്ചു പേരെ മരിച്ചുള്ളൂ ഇത്രയും പേർക്ക് ഒരു പരിക്കും കൂടാതെ കാര്യമായ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു അപ്പം നടന്ന സംഭവം നമ്മൾ പറഞ്ഞത് പോസിറ്റീവായിട്ടാണ് ഈ സാമ്പാറിന് ഉപ്പും ഇല്ല മുളകും ഇല്ല എന്ന് പറയുന്നതിന് പകരം ഈ സാമ്പാറിന് കുറച്ച് ഉപ്പും കുറച്ചുകൂടി മുളകും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സ്വാദുള്ളതായി തീരുമായിരുന്നു നീ വളരെയധികം പഠിച്ചിരുന്നെങ്കിൽ കുറേ കൂടി പഠിച്ചിരുന്നെങ്കിൽ അൻപതിൽ നാൽപ്പത്തെട്ട് മാർക്കിന് പകരം അമ്പതിൽ അൻപത് തന്നെ മാർക്ക് ലഭിക്കുമായിരുന്നു പകരം നമ്മൾ എന്താ ചെയ്യുക അൻപത് മാർക്കിൽ രണ്ട് മാർക്ക് നീ കളഞ്ഞ് അതാണ് എനിക്ക് നിന്നോട് ദേഷ്യം വരുന്നത് എന്തിനാ നീ രണ്ട് മാർക്ക് കളഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് പകരം അൻപതിൽ നാൽപ്പത്തെട്ട് മാർക്ക് മേടിച്ച നിന്നോട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ നിന്നെ അനുമോദിക്കുന്നു അടുത്ത പ്രാവശ്യം സാധിക്കുമെങ്കിൽ രണ്ട് മാർക്ക് കൂടി മേടിച്ച് അൻപതിൽ അൻപതും നേടാൻ വേണ്ടി എൻ്റെ മകൻ പരിശ്രമിക്കണം എന്നൊന്ന് പറഞ്ഞു നോക്കുക ഒരേ സന്ദേശമാണ് നമ്മൾ കൊടുത്തത് അതെല്ലാം നാക്കിൻ്റെ മഹത്വമാണ് എന്നോർക്കുക ഞാൻ നിങ്ങളോട് തുടർച്ചയായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ചെവിയുടെ കാര്യം രണ്ട് കണ്ണിൻ്റെ കാര്യം മൂന്ന് നാവിൻ്റെ കാര്യം ഇനി ഒന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞേക്കാം നമ്മളുടെ മനസ്സിൻ്റെ കാര്യം നമ്മളെന്നും മനസ്സിലറിയിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ജയമുണ്ട് പരാജയമുണ്ട് ലാഭമുണ്ട് നഷ്ടമുണ്ട് കരച്ചിലുണ്ട് ചിരിയുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം ശത്രുക്കളുണ്ട് മിത്രങ്ങളുണ്ട് സ്തുതിക്കുന്നവരുണ്ട് നിന്ദിക്കുന്നവരുണ്ട് ഇതിനെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ദ്വന്ദ് സംയുക്തം എന്നാണ് രണ്ട് ഓപ്പോസിറ്റുകൾ ശീതം ഉഷ്ണം സുഖം ദുഃഖം ശത്രു മിത്രം അതുപോലെ തന്നെ ബാക്കി എല്ലാ വികാരങ്ങളും ചേർന്നതാണ് ജീവിതം എന്ന് നമ്മൾ ഓർമ്മിക്കണം നമ്മളുടെ മക്കളെ നിർബന്ധമായും നമ്മൾ ഓർമ്മിപ്പിക്കണം ഇത് നമ്മൾ ഓർമ്മിപ്പിക്കാറില്ല ജയം മാത്രമേ ഉള്ളൂ സുഖം മാത്രമേ ഉള്ളൂ അഭിനന്ദനം മാത്രമേ ഉള്ളൂ അനുമോദനം മാത്രമേ ഉള്ളൂ ചിരി മാത്രമേ ഉള്ളൂ എന്ന് കേട്ടു വളരുന്ന കുട്ടികളിലാണ് ഒത്തിരി അധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ജീവിതത്തിലെല്ലാ എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടെന്നും അതെല്ലാവർക്കും ഉണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതെല്ലാം അഭിമുഖീകരിച്ചു വേണം ജീവിക്കാനെന്നും മക്കളെ പഠിപ്പിക്കണം നിങ്ങളും അതറിയണം അതറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉജ്ജ്വലമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണവും വിവരണവും മക്കളിൽ നിന്ന് അമ്മമാരിൽ നിന്ന് മക്കൾക്ക് മക്കളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് അത് പോകേണ്ടതാണ് അധ്യാപകരും പൗരന്മാരും ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരും മാതാപിതാക്കളും വളരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടതും ഈ സന്ദേശം തന്നെയാണ് അത് അപകർഷത ബോധമുണ്ടാക്കാനോ ജീവിതത്തിൽ വിരക്തി തോന്നാനോ സ്വയം നിഷേധികളാക്കി മാറ്റാനോ വേണ്ടിയാകരുത് മറിച്ച് എല്ലാ വിപരീതങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാനായിരിക്കണം ഈ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും തോൽവിയുടെയും വിജയത്തിൻ്റെയും ചരിത്രം മക്കൾക്ക് വളരുന്ന തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം ശ്രദ്ധിക്കുക ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വിതരാഗ ഭയക്രോധ സ്ഥിതതീർ മുനിരുച്യതേ ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരാതിരിക്കുക സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം അതിൽ ബന്ധിതനാകാതിരിക്കുക പരിധിക്കപ്പുറമുള്ള ബന്ധം പരിധിക്കപ്പുറമുള്ള ദേഷ്യം പരിധിക്കപ്പുറമുള്ള ഭയം ഇവ ഒഴിവാക്കുക ജീവിതത്തിൽ എന്താ കാരണം ജീവിതത്തിൽ ദുഃഖം എന്ന് പറയുന്നത് ശാശ്വതമല്ല സുഖം എന്ന് പറയുന്നതും ശാശ്വതമല്ല ബന്ധം എന്ന് പറയുന്നത് സാവധാനത്തിൽ അയഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭയം എന്ന് പറയുന്നതും ദേഷ്യം എന്ന് പറയുന്നതും സർവനാശത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ദുഃഖം സുഖം ബന്ധം ഭയം ക്രോധം ഇത് നാലിനെയും നിയന്ത്രിക്കാനായിട്ട് വളരുന്ന തലമുറകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളും അധ്യാപകരും വളരുന്ന തലമുറയുടെ നന്മകൾ കാക്ഷിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുമെന്നും ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല വീക്ഷണം ഉണ്ടാകണമെങ്കിൽ ആ ജീവിതം സമ്മിശ്രമായ വികാര വിചാരങ്ങളോട് കൂടിയതും ഗുണദോഷങ്ങളോട് കൂടിയതും ഭവിഷ്യത്തുകളോട് കൂടിയതുമാണ് എന്ന ബോധം വളരുന്ന തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഥാരൂപത്തിലോ തൻ്റെ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങളിലൂടെയോ മറ്റ് കാണുന്ന അവസ്ഥകളെ വിവരിച്ചുകൊണ്ടോ സാധിക്കണം